con đời con đời പേര് കൃതിയുടെ പേര് ഉറക്കെ me. തോന്നുന്നു കഴിഞ്ഞ ഏതാനും വർഷമായി സ്വാമിയുടെ പ്രഭാഷണം പ്രവചനം കേട്ടും പ്രഭാഷണവും പ്രവചനവും ഒരു ഒരു പ്രാവശ്യം സ്വാമി കസ്റ്റമേന ഉദ്ഘാടനം ചെയ്യും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാം കേട്ട് നല്ല നല്ല തിരക്കം വന്നവർക്ക് സ്വാമിയുടെ വാക്കുകൾ ശ്രദ്ധാപൂർവ്വം കേൾക്കാനുള്ള താല്പര്യമുണ്ട് അതുകൊണ്ട് എല്ലാവരും തയ്യാറാക്കി ഇരിക്കുകയാണ് തയ്യാറായിരിക്കുകയാണെന്ന് എനിക്കറിയാം ഞാൻ അതുകൊണ്ട് ആമുഖമായി പറഞ്ഞ് സ്വാമിയുടെ സമയം കളയുന്നില്ല നമുക്ക് എട്ടര മണിക്ക് വരെ സമയം ഉണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞി പിടിക്കാൻ പോകാം സ്വാമിജിയെ സാദരം ക്ഷണിക്കുന്നു ശങ്കരം ശങ്കരാചാര്യ കേശവം ബാലരായ എന്താണ് നമ്മൾ അന്നത്തെ കുറിച്ചാണ് പറഞ്ഞതെന്നാണ് ക്രമമായി അന്നം അത്താവ് എന്ന രണ്ട് സങ്കല്പത്തിലാണ് ഈശ്വരത്തെ പ്രാചീന ഋഷിമാർ കണ്ടിട്ടുള്ളത് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എല്ലാം ആഹാരമാണ് പ്രിയന്ത വിദ്യാഹാരന നമ്മളതെല്ലാം സുഖമാക്കി വയ്ക്കുന്നതിൽ അന്നത്തെയും അത്താവിനെയും തമ്മിലുള്ള ബന്ധം അത് ഏതെല്ലാം കാണുന്നു കേൾക്കുന്നു പറയുന്നു ഇതെല്ലാം മനസ്സുമായി ചെയ്യുമ്പോൾ ഒരു ലോകമുണ്ടാവുകയാണ് അങ്ങനെ അവനവൻ കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്യുന്നത് മനസ്സ് ചേർത്ത് ആ ലോകത്തിൽ മാത്രമാണ് അവനവൻ ജീവിക്കുന്നത് അത് അവൻ്റെ രണ്ടാമത്തെ ആത്മാവാകുന്നു ആ ആത്മാവിനെ കുറിച്ചാണ് അല്പം കൂടെ അടുത്ത് കാണാൻ ശ്രമിക്കുമ്പോൾ ആത്മശബ്ദത്തിന് ശരീരം ഇന്ദ്രിയങ്ങൾ ശരീരം പ്രാണൻ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ചിത്തം ഇത്രയും തലങ്ങൾ ഇതെല്ലാം ആത്മാവാണ് ഇവയൊക്കെ ആത്മാവാണ് ആത്മസംബന്ധികളാണ് എന്ന അടുത്തറിഞ്ഞ് കടന്നു പോകേണ്ടതാണ് പക്ഷെ ആധുനിക കാലത്ത് നമ്മൾ പലപ്പോഴും ഇവയെ അടുത്തറിയാതെ കടന്നു പോകുന്നത് കൊണ്ട് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു വൈയക്തികമായും സാമൂഹികമായും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ രോഗങ്ങളാണ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒട്ടേറെ ദുരന്തങ്ങളാണ് അവ കൂടാതെ വൈയകൃതികമായും സാമൂഹികമായും അകാ അകാല വിരക്തി ആളുകളിൽ ഉണ്ടാകുന്നു ക്രമമല്ലാത്ത വിരക്തി അത് ഭാരതീയ ധർമ്മത്തിൻ്റെ പ്രത്യേകിച്ച് ഗാർഹസ്ഥ്യത്തിൻ്റെ അടിത്തറ ഇളക്കുകയും ചെയ്യും ആധുനിക മാനേജ്മെന്റ് പഠനങ്ങൾ ആധുനിക രീതിയിലുള്ള ആധ്യാത്മിക പഠനങ്ങൾ ഇവയുടെയൊക്കെ ഔന്നത്യം വരുമ്പോൾ കുടുംബത്തിൻ്റെ അസ്ഥിവാരം പലപ്പോഴും ഇളകിപ്പോകും ഗുരുദേവനും ചക്രമി സ്വാമിജിയും ഒക്കെ അവയുടെ അടിത്തറ ഉറപ്പിക്കുമാറാണ് എല്ലാ സങ്കേത അർത്ഥത്തിലും ആധ്യാത്മികതയെ പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്തു അതിന് ബോധപരമായ ശ്രുതി മാർഗദർശനം നൽകി ശ്രുതിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ തൈത്തരീയ ശ്രുതി അവിടെയാണ് ശരീരം ആത്മാവാണ് പ്രാണൻ ആത്മാവാണ് ഇന്ദ്രിയങ്ങൾ ആത്മാവാണ് മനസ്സ് ആത്മാവാണ് ബുദ്ധി ആത്മാവാണ് ചിത്തം ആത്മാവാണ് ഈ പഠനങ്ങൾ വരുന്നു അവരെ ഓരോന്നിനെയും ആത്മാവാണ് എന്നറിയുമ്പോൾ അവയെ സംയമിപ്പിച്ചിട്ട് സംയമം കഴിഞ്ഞ് പ്രവേശിക്കേണ്ട ഒന്നിനെയാണ് പലപ്പോഴും നാം ആദ്യം പഠിച്ചു വെച്ചാൽ ആത്മസംയമനത്തിന് മുമ്പ് പ്രത്യേകിച്ച് കർമ്മങ്ങളില്ല എന്ന് തോന്നുന്നു കാരണം ബ്രഹ്മസൂത്രം എടുത്ത് പഠിക്കുമ്പോൾ പൂർവമീമാംസ പഠിക്കുമ്പോഴുമെല്ലാം ആനന്തരീയ അർത്ഥത്തിലാണ് അർത്ഥശബ്ദം പ്രയോഗിച്ചിട്ടുള്ളത് യോഗസൂത്രത്തിന് അർത്ഥശബ്ദം പ്രയോഗിക്കുമ്പോൾ അഥവാ യോഗാനുശാസന അതിന് ഭാഷ്യമെഴുതിയ വ്യാസൻ അപശബ്ദത്തിന് ആനന്തരീയം എന്നൊരർത്ഥം പറയുന്നില്ല യോഗത്തിന് യോഗം തന്നെയാണ് പൂർവമായുള്ളത് അതുകൊണ്ട് ആധ്യാത്മിക തലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് യോഗം പ്രാരംഭ പഠനമാണ് അതിൽ ശരീരം ആത്മാവാണ് ശരീരത്തെ ആദ്യം സംയോജിക്കുക ആത്മസംയമനം ശരീരാർത്ഥത്തിൽ ആദ്യം നേടണം ഇന്ന് സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ അത് വളരെ ബുദ്ധിമുട്ടാണ് പഴയകാലത്ത് സാഹചര്യങ്ങൾ അനുകൂലമാണ് ഇത് സാഹചര്യങ്ങൾ തന്നെ അനുകൂലമല്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം പഴയ ആളുകൾക്ക് അത്രയും ശ്രദ്ധിക്കണ്ട കാരണം സാങ്കേതിക വിദ്യകൾ ഇത്രയും വികസിച്ചിട്ടില്ല ദൃശ്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവൊന്നും ഇത്രയും വിപുലമല്ല ഇന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം ഉണ്ടായാൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ അത് എത്ര കണ്ട് പ്രയോജനമാണ് എന്നുള്ളതിനേക്കാളേറെ അതെനിക്കും സ്വന്തമാക്കണമെന്ന ബോധം വരുമാറാണ് പരസ്യങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ശരീരത്തെ ഒരിടത്തിരുത്തുവാൻ സംയമിപ്പിക്കുവാൻ സാധ്യമല്ലാതായി ബ്രഹ്മസൂത്രകാരൻ പോലും പറയുക ആസീന സംഭവ ശരീരത്തെ സംയമിപ്പിച്ചിരുത്തുക എത്ര നേരം ഒരിടത്തിരിക്കാൻ കഴിയും ശരീരം ഇരുത്തുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളിന് മാത്രമേ എന്ത് കാര്യവും സ്വച്ഛന്തമായി ചെയ്യാൻ കഴിയും ലൗകിക പ്രവൃത്തികളായാൽ പോലും ശരീരത്തിൻ്റെ കർമ്മേന്ദ്രിയങ്ങളുടെ ഒക്കെ സഹായം അനിവാര്യമാണ് കർമ്മേന്ദ്രിയങ്ങളിൽ പലപ്പോഴും പ്രവർത്തിക്കുന്നത് വേഗമാണ് വേഗങ്ങൾ നിയന്ത്രിച്ചു നിർത്തുവാൻ അത്ര എളുതാണ് കാല് കയ്യ് ഉപസ്ഥം വായു ഇവയൊക്കെ നോക്കിയാൽ അറിയാം അതിലേറ്റവും എളുപ്പത്തിൽ അറിയാൻ കഴിയുന്നത് പഠനമെന്ന നിലയിൽ പഠിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് നാവാണ് വാക്ക് നമ്മളിന്ന് എവിടെ നോക്കിയാലും കാണുന്നത് രണ്ടു വർത്തമാനം പറയുമ്പോൾ അത് കേൾക്കുന്ന മൂന്നാമൻ ഇടപെടുന്നതാണ് ഇതിനും കാരണം വാക്കിനെ എവിച്ച് നിർത്തുവാൻ നമുക്കറിയില്ല കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് പറയാൻ നമുക്കറിയില്ല ചർച്ചകളിലൊക്കെ കാണുന്നത് അങ്ങനെയാണ് പൊതുവെ ടി വിയിലൊക്കെ ധാരാളം ചർച്ചകൾ നടക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം നാവിന്റെ വേഗം കയറി ആ വേഗങ്ങൾ വളരെ പ്രാകൃതങ്ങളായ തലങ്ങളിലേക്ക് വരെ കടന്നു കൈക്കും കാലിനും ഒക്കെ ഉണ്ട് വേഗങ്ങൾ അപ്പൊ ശരീരം ആത്മാവാണ് എന്നറിഞ്ഞ് ശരീരത്തെ സംയമിപ്പിക്കുന്ന ആസനസ്ഥിതി കൊണ്ടാണ് സ്വസ്ഥമായി വെള്ളത്തിരിക്കാൻ ആദ്യം കഴിക്കുന്നത് ഇരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ആസനം അതിനപ്പുറമുള്ള ആസനങ്ങളൊക്കെ ഹഠയോഗാദികളിൽ പറയുന്നതും ചികിത്സാ ആവശ്യങ്ങൾ ഉപയോഗിക്കുന്നതും ഒക്കെയാണ് അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന ശീർഷാസനം മുതലായവയൊക്കെ സ്ഥിരസുഖമാസനത്തിൽ സാമാന്യമായി പെടുന്നവയാണ് ഇതൊക്കെ പഠിച്ചു കിട്ടുന്നവർക്ക് നല്ലതാണ് മറ്റു പ്രയോജനങ്ങൾ ഉണ്ടാവാം ഇതൊക്കെ ചെയ്യാം ശരീരം സ്വച്ഛന്തമായിരിക്കുക അതിന് ഏറ്റവും നല്ല കാലാവസ്ഥയാണ് നമുക്കുണ്ടായിരുന്നത് ഉഷ്ണം ശീതം മിത ശീതോഷ്ണം എല്ലാം ഉള്ള ഒരു പ്രകൃതമാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത് അതുകൊണ്ട് ശരീരത്തെ സംയമിപ്പിച്ചിരുത്തുന്നതിന് അധികം ക്ലേശമില്ലാതിരുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ അതുകൊണ്ടാണ് പ്രാചീനർ ഇവിടെ ജനിക്കുമ്പോൾ ഇത് എളുപ്പമാണെന്നൊക്കെ പറഞ്ഞത് പക്ഷെ നമ്മൾ ശീലം കൊണ്ടല്ല നമ്മൾ കാലാവസ്ഥ കൊണ്ടല്ല ഇതൊക്കെ മാറിപ്പോയത് കാലാവസ്ഥയേക്കാൾ ശീലത്തെയെല്ലാം വിപര്യ ബുദ്ധി കൊണ്ട് എതിർത്താണ് നമ്മൾ മാറിപ്പോയത് പൂർവികരെ ജീവിതത്തെ കൊണ്ടുപോയ രീതി നോക്കിയാൽ ഒരാഹാരം ഉണ്ടാക്കുമ്പോൾ ഇരുന്ന് കഴിക്കുമ്പോൾ അതുപോലെ തന്നെ മലമൂത്രാദി വിസർജനങ്ങൾക്ക് പോകുമ്പോൾ ഒക്കെ ശരീരത്തിൻ്റെ സൗഷ്ടവവും മരണം വരെ ശരീരം സംയമിച്ചിരിക്കുന്നതുമായ ഒരു പദ്ധതി ജനകീയമായി അവർ വളർത്തിക്കൊണ്ടു കുറെ നമ്മൾ അനുകരണങ്ങൾ കൊണ്ട് അത് മാറ്റി കാല് നല്ലതുപോലെ മടക്കി തറയിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ശീലിച്ച നമ്മുടെ പൂർവികർ അല്പനേരം ഇരുന്ന് ധ്യാനിക്കാനോ നാണം ജപിക്കാനോ ബുദ്ധിമുട്ടില്ലാത്തവർ രണ്ടാമത്തെ ഭാഗം നമ്മൾ നിർത്തി കുറേ ആളുകൾ എന്തെങ്കിലും ഇത്തരം ക്യാമ്പുകളിലും മറ്റുള്ളതിലും വന്നിരുന്ന് നാം ജപിക്കുന്നു കുറച്ച് പേർ തിരിച്ച് എന്നാലും അത് തുടരുന്നു എന്നത് മാറ്റിവെച്ചാൽ ഒന്നാമത് നമുക്ക് ജീവിക്കാൻ പറ്റില്ല കാല എങ്ങനെ വെച്ചിരുന്നാൽ തിരുന്നവരെ ഇരിക്കാൻ പറ്റും കൈ എങ്ങനെ വെച്ചിരുന്നാൽ തിരുന്നവരെ ഇരിക്കാൻ പറ്റും ഭക്ഷണം കഴിക്കുന്നതിലും അതുപോലെ തന്നെ പ്രാർത്ഥനാ വേളകളിലുമാണ് നമ്മൾ ശരീരം നമ്മളെ അനുവദിക്കാതിരിക്കുന്നതായി ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് മലമൂത്രാദി വിസർജനങ്ങൾക്കും ഇതൊക്കെ തന്നെയാണ് ഗതി കാരണം സ്വച്ഛന്തമായിരുന്ന് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ശരീരം സ്വച്ഛന്ത തന്നില്ലെങ്കിൽ സ്ഥൂലമായ ശരീരം നമുക്ക് സ്വച്ഛന്ധത തന്നില്ലെങ്കിൽ എങ്ങനെ ഇന്ദ്രിയങ്ങളും മനസ്സുമൊക്കെ നമുക്ക് സ്വച്ഛന്തത അതുകൊണ്ട് ബഹിരംഗ യോഗത്തിൽ ഏറ്റവും പ്രധാനം അന്നം കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ തവണ കുറിച്ചാണ് വിസ്തൃതമായത് അന്നം കഴിഞ്ഞാൽ പിന്നെ അത്താവിൻ്റെ തലമായ ബഹിരംഗ യോഗത്തിൽ പ്രധാനമായ നമ്മുടെ ശരീരം ശരീരത്തെ നമ്മൾ നല്ലപോലെ പരിശീലിച്ച് പരിശീലിപ്പിച്ച് സംയമിപ്പിച്ച് നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാൻ കഴിയും കുറച്ചു ഭാഗം സങ്കല്പം കൊണ്ടു ശരീരത്തെ അതിൻ്റെ പ്രബല സ്ഥാനങ്ങളിൽ സങ്കല്പിച്ച് വഴങ്ങിക്കൊള്ളുക ഒപ്പം കൃത്യമായ വ്യായാമ മുറകളെ കൊണ്ട് കൃത്യമുള്ളതായിരിക്കണം ശരീരത്തെ വല്ലാതെ പീഡിപ്പിക്കുന്നതാകരുത് അതിയാവരുത് ആ രീതിയിൽ പരിശീലിപ്പിച്ച് ആദ്യത്തെ പടി ശരീരത്തിൻ്റെതാണ് ശരീ ശരീര സംയമനം രണ്ടാമത് പ്രാണന്റെയാണ് പ്രക്ഷബ്ദനവും വിധാരണവും പ്രാണായാമം കൊണ്ടാണ് പ്രാണെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് എല്ലാ കോശങ്ങളിലും പൊതുവായുള്ളത് പ്രാണൻ തന്നെയാണ് എല്ലാ ജീവികളിലും ഉള്ളത് പ്രാണൻ തന്നെയാണ് പ്രാചീന ആയുർവേദ ആചാര്യന്മാരും പ്രാചീന ആധ്യാത്മിക ആചാര്യന്മാരും പ്രാണലയം കൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്നതിനാണ് ചിന്തിച്ചത് ഗുരുദേവൻ ജീവിച്ചിരുന്നിട്ട് എത്ര കൊല്ലമാണെന്ന് നിങ്ങൾക്കറിയാം ഇന്നും നല്ലൊരു ശതമാനം ജനങ്ങൾ ഗുരുദേവന്റെ തപസ്സിന്റെ അടിസ്ഥാനത്തിലാണ് കുറേയെല്ലാം ആനുകൂല്യങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് ഉറപ്പില്ലാതെ വിദ്വേഷമില്ലാതെ ഒരു വ്യക്തിയുടെ കുറഞ്ഞ കാലഘട്ടത്തിലെ തപസ്സിന്റെ ഫലം ഈ രാജ്യത്തും ഈ രാജ്യത്തിന് വെളിയിലുമുള്ള ജനതയ്ക്ക് പ്രയോജനമാകും വിധം എത്തിച്ചേരുക ആംഗലേയ ഭാഷ അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല അദ്ദേഹം നേരിട്ട് പോയി ആംഗലേയ ഭാഷയിലൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ അനേകം സ്വാമിജിമാർ സ്വാമിജി ഉൾപ്പെടെ പല രാജ്യങ്ങളിലും എത്തിച്ചു അത് എത്തിക്കുമ്പോൾ സ്വീകരിക്കുവാനുള്ള ഒരു സ്വീകരണി തയ്യാറാകുന്നത് അദ്ദേഹത്തിന്റെ തപസ്സിന്റെ മാത്രമല്ല ഏത് കാലം വരെ പ്രാണനെ നിയന്ത്രിച്ച് ഷൺമുഖി തുടങ്ങിയ വിദ്യകളൊക്കെ അറിയുന്നവരായി ഉന്നത തപസ്വികളായി തൻ്റെ പ്രാണലയം കൊണ്ട് പുറത്തേക്ക് തന്നിലെ മലം മുഴുവൻ തള്ളുന്ന അപാനനെയും സൂക്ഷ്മവും സ്ഥൂലവുമായ ഫലം തല്ലുന്ന അപാനനെയും താൻ ആന്തരികമായി സ്വീകരിക്കുന്ന പ്രാണനെയും സമമാക്കി തൻ്റെ പ്രാണനെ ലയിപ്പിച്ച് നിർത്തുന്ന ശക്തി കൊണ്ട് ചുറ്റുപാടുകൾക്ക് മാറ്റം ഇങ്ങനൊരു വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് ഇങ്ങനൊരു സാമൂഹ്യ ശാസ്ത്രത്തെക്കുറിച്ച് ഇങ്ങനൊരു കുടുംബശാസ്ത്രത്തെക്കുറിച്ച് പ്രാചീന കുട്ടികളെ വളരെ പഠിക്കാൻ ശ്രമിച്ചു പഴയ കാലത്തെ പിതാക്കന്മാരാരും മക്കളെ വിളിച്ച് തല്ലിയിട്ടോ ശ്വാസിച്ചിട്ടോ ഒന്നും അല്ലാതെ നല്ല നില വന്നിട്ടുള്ളവർ ഒരുപാട് പേർ മിത്ത് മിത്തിൽ പറയുന്ന പോലെ അബോധ പ്രബോധനത്തിൽ പറയുന്ന പോലെ ആമ അതിൻ്റെ മൊട്ട സങ്കല്പം കൊണ്ട് വിരിക്കുന്നത് പോലെയാണ് പഴയ അമ്മമാർ കുഞ്ഞുങ്ങളെ വളർത്തിയത് ഇന്ന് അമ്മമാരൊക്കെ സജീവമാണ് കുഞ്ഞുങ്ങളോടൊപ്പം വൈദ്യശാസ്ത്രം അതീവ സജീവമാണ് നാട്ടുകാരും പത്രമാധ്യമങ്ങളും ആരോഗ്യശാസ്ത്രങ്ങളും എല്ലാം ഇന്ന് സജീവമാണ് ഏറെ ആധ്യാത്മികമായ പ്രഭാഷണങ്ങൾ ആധ്യാത്മികമായ ചർച്ചകളൊക്കെ ഇന്ന് കൂടുതലാണ് പക്ഷെ പലപ്പോഴും ഭീകരപ്രവർത്തനവും കുട്ടികളുടെ രോഗങ്ങളും മറ്റുള്ളതും എല്ലാം വളരെ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെയാണ് പ്രാണലയത്തിന്റെ പ്രാധാന്യം പ്രാചീനർ പറഞ്ഞത് പ്രാണസംയമാണ് ഇത് വളരെ നിർണായകമായി അവർ കണ്ടിരുന്നു ഭഗവത്ഗീതയും മറ്റും യുദ്ധക്കളത്തിൽ നിന്ന് പോലും അർജുനനോട് പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ് കാമ്യകർമ്മങ്ങളെ വിധിയാവണ്ണം ചെയ്യരുത് നിഷ്കാമകർമ്മയോഗം അനുഷ്ഠിക്കുന്നതിന് തയ്യാറെടുത്ത് അന്ധക്കരണം വിശുദ്ധമായി തീർന്നു കർമ്മത്തിന്റെ രണ്ട് ധാരകളാണ് ഒന്ന് കർമ്മം ചെയ്യാനുള്ള വാസന അതാണ് അതിൻ്റെ ബീജം രണ്ട് കർമ്മഫലം വാസന വാസനാഫലം കർമ്മം കർമ്മഫലം കർമ്മം ത്യജിക്കുവാൻ ആർക്കുമാകും പക്ഷെ കർമ്മം തിരിച്ചു വരും വാസനയോടുകൂടി മാത്രം കർമ്മം ത്യജിച്ചാൽ മാത്രമേ കർമ്മത്യാഗം ഫലവത്താവൂ സന്യാസത്തെ കുറിച്ചുള്ള കൃഷ്ണന്റെ കാഴ്ചപ്പാട് പോലും അതായിരുന്നുവെന്ന ആറാം അധ്യായം പൂർണ്ണമായി തന്നെ വിവരിക്കുന്ന കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം കർമ്മഫലം ത്യജിക്കാൻ പറ്റും അവിടെ ചർച്ച വരുന്നത് പോലും പ്രാണന്റെയും മനസ്സിന്റെയും ഒക്കെ നിലയിൽ സംയമനം എങ്ങനെ ശരീരത്തെ സംയമിപ്പിച്ചു കഴിഞ്ഞാൽ പ്രാണനയാണ് പ്രാണനെ സംയോജിപ്പിക്കുമ്പോഴാണ് അനേക സുഖങ്ങൾ ചെയ്തത് ഒരാളിന്റെ പ്രാണൻ അയാൾ അകത്തേക്ക് എടുത്ത വായു അയാളിലെ വാസനകളെല്ലാം ചേർന്ന് മലിനമായ പുറത്തേക്ക് പോകുന്നു അതാണ് ചുറ്റുമുള്ള സസ്യങ്ങൾക്കെല്ലാം അതാണ് ആഹാരമാകും അതാണ് വീണ്ടും പ്രാണനായി തീരുന്നത് അതിസൂക്ഷ്മമായ തലത്തിൽ ഒരു സമൂഹത്തിന്റെ വാസനാചാരങ്ങൾ മുഴുവൻ അന്തരംഗ പ്രാണനിലും ബഹിരംഗ പ്രാണനിലും കലർന്നാണ് നിൽക്കുന്നത് അതുകൊണ്ട് പ്രാണവേളകളിലുള്ള ചിന്തകൾ പ്രാണൻ ഓരോ പുല്യയിലൂടെയും ഓരോ തോട്ടിലൂടെയും കടന്നു പോകുമ്പോൾ സ്വീകരിക്കുന്ന വസ്തുക്കൾ അതിനെല്ലാം ജീവവായുവായി അർപ്പിക്കുന്ന പ്രാണൻ ഓരോ സ്ഥാനങ്ങളിലും അവയുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ അവർ വളരെ കൂടുതൽ ചിന്തിച്ചിരുന്നു അങ്ങനെ പ്രാണനെ എങ്ങനെ സംയമേൽപ്പിച്ചു നിർത്താം രണ്ടാമത്തേത് പ്രാണാലയം അന്നമെല്ലാം വളരെ പരിശുദ്ധമായി പരിശുദ്ധമായ അന്നം കഴിച്ചു ശരീരത്തെ ശുദ്ധമാക്കി അന്നം കൊണ്ടു ജലം കൊണ്ടു ജലം പെട്ടെന്ന് ശുദ്ധമാകും സങ്കല്പം കൊണ്ട് തന്നെ ജലം ശുദ്ധമാകുന്നതാണ് അങ്ങനെ ശുദ്ധമാക്കി എടുത്തു കഴിഞ്ഞ് അത്താവായിരിക്കുന്ന ശരീരം ഏറ്റവും സ്ഥൂലമായ ശരീരം അന്നമയ കോശം അതിൻ്റെ തലത്തിൽ ഒരിടം തിരിക്കാൻ പതിവായിട്ട് കുറച്ച് നേരം ഇരുന്ന് നോക്കുക അപ്പോഴേ ഇരിക്കാൻ പറ്റും കുട്ടികൾ പഠിക്കാൻ ഇരുന്നാൽ പഠിക്കാൻ പറ്റില്ല ഒരു ചർച്ചയ്ക്ക് നാല് പേര് പോയിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ ഒക്കുന്നില്ല ഒരു ക്ലാസ്സിൽ പോയിരുന്നു കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുന്നില്ല ക്ലാസ് കേട്ടോ അത് ചർച്ച ചെയ്യാൻ പറ്റിയോ അത് കൂടുതൽ പഠിച്ചോ എന്നതിനേക്കാളൊക്കെ ആദ്യം അവിടെ നിന്ന് ഇരിക്കാനെങ്കിലും പറ്റിയോ ശാന്തമാണ് അടുക്കളയിൽ ഒരു പണിയെടുക്കുമ്പോൾ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല ഒരു ഉപാസന പോലെ രാവിലെ എഴുന്നേറ്റ് തൂത്തുവാരാൻ പാത്രം തേക്കാൻ പശുവിനെ കുളിപ്പിക്കാൻ ചാണകം വാരാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ പൂർവികർക്ക് ഇവിടെയൊക്കെ ശാന്തമായി ശരീരം കൊണ്ടുപോകാൻ കഴിയും നമ്മൾ ഇത്രയും പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ നമ്മുടെ ശരീരത്തെ ശാന്തമായി കൊണ്ടുപോകാൻ നമുക്ക് പറ്റുന്നു ആദ്യമാണ് ചിന്തിക്കുക രണ്ട് പ്രാണ പ്രാണശരീരം പ്രാണമയം അത് വ്യാപിച്ചിരിക്കുന്ന ശരീരത്തിൻ്റെ ഓരോ അണുവിൽ വരെ പ്രാണൻ കടന്നു ചെല്ലുകയായി പ്രാണന്റെ പ്രശാന്തം ഇത് പ്രാണൻ അപാന വ്യാനൻ ഉദാന സമാന നാഗൻ കോർമൻ കൃകരൻ ദേവദത്തൻ ധനഞ്ജയൻ ഇങ്ങനെ പത്ത് എണ്ണമാണ് പൊതുവെ പറയുന്നത് അതിസൂക്ഷ്മങ്ങളായ ഇനിയും ഉൾപ്പിരിവുകളിൽ അതിൽ ഈ പ്രാണൻ തുടങ്ങിയവയെ മുഖനാസികകളിലൊക്കെ പ്രവർത്തിക്കുന്നത് പ്രാണനാണ് മൂത്ത പുരീഷാദികളെയൊക്കെ തള്ളുന്നത് അപാനനാണ് കടുത്ത മലബന്ധം വല്ലാത്ത ചർദി ഇരിക്കുന്നിടമെല്ലാം ചുറ്റുന്നതായി തോന്നുക വർട്ടിക്കോ എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുക ഉദാവർത്തം ആയുർവേദം പറയും ഇതൊക്കെ പ്രാണന്റെ കളികളാണ് ഹൃദ്രോമി അടുത്ത കാലത്ത് വളരെ കൂടുതലാണ് വളരെ ഉന്നതരായ ആധ്യാത്മികാചാര്യന്മാർ പോലും ഹൃദയ സംബന്ധങ്ങളായ രോഗങ്ങൾക്ക് വിളനിലങ്ങളായി ഹൃത്പത്മത്തിൽ നിന്ന് നൂറ്റിയൊന്ന് നാടികളാണ് അവയ്ക്ക് ഓരോന്നിനും നൂറ് വീതം ശാഖാനാടികളാണ് അവയ്ക്ക് ഓരോന്നിനും എഴുപത്തിരണ്ടായിരം വീതം പ്രതിശാഖാ പ്രതിശാഖാനാടികളാണ് ഉപനിഷത്ത് പറയുന്നതാണ് ആയുർവേദ ശാസ്ത്രം ഇതിനെ പിന്താങ്ങിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് സർവത്ര വ്യാപിച്ചിരിക്കുന്നവനെ വ്യാപനോതി വ്യാഹ എന്ന് പറയും ഈ വ്യാനൻ എവിടെയെങ്കിലും കോപിച്ചാൽ രക്തത്തിന്റെ സമ്മർദ്ദം വർദ്ധിക്കുകയെ ബി പി വളരെ കൂടുതലാണ് അപ്പോൾ വ്യാനൻ എങ്ങനെ കോപിക്കാതിരിക്കും വ്യാനനെ കോപിക്കാതെ എങ്ങനെ കൊണ്ടുപോകാം സമം ആനയതീതി സമാന നമ്മൾ കഴിക്കുന്ന ആഹാരം പചിച്ച് അതിസൂക്ഷ്മമായി അതാതിൻ്റെ സ്രോതസ്സുകളിൽ പ്രാണവാഹകളും ക്ഷീരവാഹകളും മൂത്രവഹകളും ഒക്കെ ആയിരിക്കുന്ന ആ സ്രോതസ്സുകളിലൂടെ കൃത്യമായി ഇവയിൽ ഓരോന്നിനെയും എത്തിക്കുക മലത്തെയും ആഹാരത്തെയും ഒക്കെ എത്തിച്ച് എല്ലാത്തിനെയും പുഷ്ടിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു വലിയ പ്രക്രിയ സമാനനോട് ചേർന്ന ഉദ്ഗാതാവായിരിക്കുന്ന ഉദാഹരണമാണ് ഈ പ്രാണപക്ഷത്ത് പ്രാണനെ എങ്ങനെ നിയന്ത്രിച്ചു മകളെ നിയന്ത്രിക്കാൻ മകനെ നിയന്ത്രിക്കാൻ അച്ഛനെ നിയന്ത്രിക്കാൻ അമ്മയെ നിയന്ത്രിക്കാൻ ശിഷ്യനെ നിയന്ത്രിക്കാൻ ഗുരുവിനെ നിയന്ത്രിക്കാൻ ഗുരുക്കന്മാരെ മൊത്തം നിയന്ത്രിക്കാൻ ഒക്കെ നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കാം ഒക്കെ ചർച്ച ചെയ്യാം നിയന്ത്രിക്കുന്നതിന് അയൽവക്കാരെയും ഒക്കെ ഇടപെടുത്താറുണ്ട് അവനെ ഒന്ന് നിയന്ത്രിക്കാൻ ശരിയായിരിക്കും ഓ ഇല്ല എൻ്റെ മകളെ ഒന്ന് നിയന്ത്രിച്ചു നടത്താം സ്വാമി അവളെ ഒന്ന് ഉപദേശിക്കാം പറയൂ ഇല്ല മകൻ ഒരു രക്ഷയില്ല ഇവരൊക്കെ നിയന്ത്രണത്തിലാകുന്നതിനുള്ള നമ്മളെ കാണുമ്പോൾ തന്നെ ഏതോ അത്യപൂർവമായ ഒരു നിയമം കൊണ്ടുവരുത്തരായി എങ്ങനെ വാക്കുപയോഗിക്കണം എങ്ങനെ പെരുമാറണമെന്ന് സ്വയം നിയന്ത്രിതരാകുന്നതിന് നമ്മിൽ നിന്ന് പോകുന്ന ചില തരംഗങ്ങളാണ് അന്തരീക്ഷം അത് നമ്മുടെ പ്രാണശക്തി എങ്ങനെ നമുക്ക് ലയിച്ചിരിക്കുന്നു പ്രാണലയം സാധിച്ചു കഴിഞ്ഞാൽ ഭയം നഷ്ടമാണ് ഒരു പാമ്പും ഒരു മനുഷ്യനും കണ്ടുമുട്ടിയാൽ പാമ്പിന്റെ ഭയം എന്ന് ഇവൻ കൊല്ലുമോ എന്നാണ് മനുഷ്യന്റെ ഭയം ഇവൻ എന്നെ കഴിക്കുമോ എന്നാണ് നിന്നിലും എന്നിലും ഒരേ പ്രാണനാണ് ഒഴുകുന്നത് എന്ന് പരസ്പരം ആശയം കൈമാറി കഴിഞ്ഞാൽ ഈ പാമ്പ് അവന്റെ സൈതനും അവർ പാമ്പിന്റെ സ്നേഹിതൻ ഇതാണ് ജീവജാലങ്ങൾ തമ്മിലുള്ള ബന്ധം മൈത് ഇത് പറഞ്ഞൊന്നും നേടാനാവും പ്രാണനിൽ ആയിരം ആയിരം ഹിംസയുടെ വായുക്കൾ ഇരിക്കും അതാണ് പരസ്പരം കൈമാറുന്നത് നിങ്ങളുടെയൊക്കെ വീടുകളിൽ ആടിനെ വാങ്ങിക്കുവാൻ വരുന്നവരുണ്ടാവും വെട്ടുന്നവരുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല അവർ വീട്ടിലേക്ക് കയറി കഴിയുമ്പോൾ ആ ജീവിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീഴുന്നതാണ് കാരണം അതിനാണ് തിരിച്ചറിയാം ഇവരുടെ തകോടനല്ല ദയനീയമായി നിങ്ങളെ നോക്കുന്ന കാണാം ഇവരും കൊടുക്കണം അവനെ അത് പ്രാണനും പ്രാണനും തമ്മിലുള്ള സന്ദേശമാണ് നമ്മുടെ രാജ്യത്ത് ആർത്രൈറ്റിസ് നേരത്തെ ഉണ്ടായിരുന്നില്ല അതിന് കാരണം നമ്മുടെ വായുവിനെ ശുദ്ധമാക്കിയിരുന്നത് ശക്തമായ ഒരു തരം പ്രാണായാമം കൊണ്ട് പാമ്പുകൾ തന്നെയാണ് നമ്മുടെ വീട്ടുകാരൊക്കെ ഈ കാവുകളൊക്കെ സൂക്ഷിച്ചിരുന്നത് പത്തേക്കർ ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ ഒരേക്കർ കാടാകണോ അതിൽ പാമ്പ് വേണോ എന്ന് തീരുമാനിച്ചത് പാമ്പിന്റെ വിഗ്രഹമല്ല അതൊക്കെ പിന്നീട് അതിന്റെ സിമ്പലായി വെച്ചിട്ടുള്ള ജീവനുള്ള പാമ്പുകൾ അവ ശ്വാസം വലിക്കുന്ന ശബ്ദമാണ് നാം സ്വീകാരമായി കരുതുന്നത് ഇത് വായുവിലുള്ള ഹാർഡ് പ്രോട്ടീൻ വേദമെടുത്ത് നിങ്ങൾ പഠിച്ചാൽ സ്മൃതികളെടുത്ത് പഠിച്ചാൽ ഉത്തരം കിട്ടും ആയുർവേദ ഗ്രന്ഥങ്ങൾ എടുത്ത് പഠിച്ചാൽ കിട്ടും വായുവിനെ ഏറ്റവും ശുദ്ധീകരിക്കുന്നത് സസ്യങ്ങളല്ല സസ്യങ്ങളെക്കാൾ പാമ്പുകളാണ് ഏറ്റവും ശുദ്ധമായ വായു നമുക്ക് തരുന്നത് പാമ്പുകളാണ് പ്രാണകലയോട് അവയ്ക്ക് വളരെ ബന്ധമുണ്ട് നമ്മൾ സിൽക്കരി എന്നൊക്കെ പറയുന്ന പ്രാണായാമത്തിന് സമാനമായ ഒരു പ്രാണായാമ പ്രക്രിയയിലൂടെ വായുവിനെ അകത്തേക്ക് വലിച്ച് അതിൽ നമുക്ക് വിഷമായി തീരാവുന്ന ഹാർഡ് പ്രോട്ടീൻ അതിൻ്റെ ഫാനിലാണ് സൂക്ഷിക്കുന്നത് അത് പ്രോട്ടീൻ മാത്രമാണ് ബ്ലഡിൽ കലർന്നാൽ മാത്രമേ ചാവുള്ളൂ മുറിവൊന്നുമില്ലെങ്കിൽ നിങ്ങൾ കുടിച്ചാലും ചാവില്ല കടിച്ച് ബ്ലഡിൽ കയറിയാൽ മാത്രമേ ചാവുള്ളൂ അത് മുഴുവൻ പ്രോട്ടീനാണ് അപ്പോൾ ആ രീതിയിൽ ഒരു ബന്ധം ജീവജാലങ്ങളോട് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന മാവിനോട് ഗ്ലാവിനോട് നമ്മുടെ ചുറ്റും കാണുന്ന ജീവജാലങ്ങളോടൊക്കെ പുലർത്തുന്നത് പ്രാണസംയമനം കൊണ്ടാണ് ആദ്യമായി ആധ്യാത്മിക ലോകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആഹാരം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളതായി കഴിഞ്ഞാൽ അടുത്തത് ഈ സ്ഥൂല ശരീരത്തിന്റെ സംയമനം രണ്ട് പ്രാണന്റെ സംയമനം പ്രാണസംയമനം കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ സംയമനം ഇതതിനേക്കാൾ ക്ലേശമാണ് ഇന്ദ്രിയങ്ങൾ പ്രാണനേക്കാൾ സ്ഥൂലമാണ് എന്നിട്ടും എന്താണ് ഇന്ദ്രിയങ്ങളെ പ്രാണന് ശേഷം പോകുന്നത് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും പ്രാണൻ തന്നെയാണ് വിളാല അതുകൊണ്ട് പ്രാണനെ നിയന്ത്രിച്ച് കഴിഞ്ഞിട്ട് വേണം പ്രത്യാഹാരത്തിലൂടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും അതിൽ കർമ്മേന്ദ്രിയങ്ങളെ നമ്മൾ നേരത്തെ സ്ഥൂലശരീരത്തിൽ പെടുത്തി കണ്ടതുകൊണ്ട് ജ്ഞാനേന്ദ്രിയങ്ങളെ എന്നെടുത്താലും മാറി ജ്ഞാനേന്ദ്രിയങ്ങളുടെ നിയമം വളരെ പ്രയാസമാണ് ഇതൊക്കെ എളുപ്പമാണെന്ന് പറയും വളരെ എളുപ്പമാണെന്ന് പറയും പറയാനൊക്കെ വളരെ എളുപ്പമാണ് നൂറോ അമ്പതോ ഇരുപത്തഞ്ചോ മുപ്പതോ കൊല്ലം മുമ്പ് കഴിച്ചിട്ടുള്ള ഒരു ആഹാരത്തിന്റെ ഗന്ധം പത്തോ ഇരുപത്തഞ്ചോ കൊല്ലം കഴിക്കാതിരുന്നിട്ട് നാസാദ്വാരത്തിലേക്ക് എത്തിയാൽ മതി അത് കഴിക്കണം ആഗ്രഹം വടക്കേന്ത്യയില് ഗംഗയുടെ തീരത്തിരുന്ന് ബ്രാഹ്മണനായ ബംഗാളി ബ്രാഹ്മണനായ ഒരു സന്യാസി ശ്രേഷ്ഠൻ മത്സ്യം പിടിക്കുകയും തിരിച്ചുവിടുകയും ചെയ്തു അദ്ദേഹത്തോട് ചെന്ന് ഒരു ബ്രഹ്മചാരി ചോദിച്ചു ബംഗാളി അതേ മാറാം അത് എന്തിനാണ് ആ ജീവി എൻ്റെ കുട്ടിക്കാലത്തെ ശീലം പോകുന്നില്ലോ കാരണം മത്സ്യം കഴിക്കുമായിരുന്നു ഇന്ന് കഴിക്കാനാവില്ല സന്യാസമായതുകൊണ്ട് ഈ ആശ്രമത്തിൽ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ആശ്രമത്തിൽ മത്സ്യം സമ്മതിക്കില്ല ബംഗാളികളുടെ ആശ്രമത്തിലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു കഴിക്കാൻ കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പിടിച്ചിട്ട് ഇങ്ങനെ വിടുകയാണ് അങ്ങനെ തൽക്കാലം ഞാൻ സമാധാനിക്കുകയാണ് ഇതാണ് വേഗം ഇന്ദ്രിയങ്ങളുടെ വേഗം വളരെ ശക്തമാണ് കഴിച്ച ആഹാരം അത് ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ പറഞ്ഞ വാക്കുകൾ കാണുന്ന കാഴ്ചകൾ ഇന്നയാളെ കണ്ടില്ലല്ലോ എന്തായാലും വരാത്തെ കാണാൻ ആഗ്രഹിച്ച നാല് പ്രാവശ്യം കണ്ടു ഇനി അയാളെ ഒന്നുകൂടെ കാണണം ഇന്ദ്രിയം കാണാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു വേഗം അതിലുണ്ടാവുക ഇന്ദ്രിയ വേഗം എന്നാണ് ഇന്ദ്രിയത്തെ നിയന്ത്രിച്ച് നിർത്തിയാലും വേഗം നിയന്ത്രണ മാറ്റിത്തീരുന്നില്ല അപ്പൊ കാണാൻ എന്തെങ്കിലും പഴുതുണ്ടാകും എതിരെയെങ്കിലും പോയി അയാളെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം മാറും പിന്നെയും ആ വേഗം ഉണ്ടാകുമ്പോൾ കാണാം അപ്പൊ ഇന്ദ്രിയങ്ങളുടെ വേഗം ശബ്ദത്തിന്റെ സ്പർശത്തിന്റെ രൂപത്തിന്റെ രസത്തിന്റെ ഗ്രന്ഥത്തിൻ്റെ ഇവയെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാം വേഗം അത്ര വേഗം നിയന്ത്രിക്കാൻ വേഗം അവിടെ കിടന്നാൽ ഇന്ദ്രിയ സൂക്ഷ്മതയെ ഉപയോഗിച്ച് വസ്തുവിനെ സൃഷ്ടിച്ചതാണ് അതാണ് ഇതിന്റെ രണ്ടാം സങ്കല്പത്തിൽ വസ്തുവിനെ സൃഷ്ടിച്ച് അതുമായി താതാത്മ്യപ്പെട്ട് ലഭിച്ചുകൊണ്ടി ഇന്ദ്രിയ വേഗങ്ങളെ വർദ്ധിപ്പിക്കുന്ന വിധമാണ് വിദ്യാഭ്യാസം അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ഒന്ന് വിളിച്ചുകൂടാ എന്നാണ് പ്രാചീനരിടം ജീവിക്കാൻ ആവശ്യമായതിനെ മാത്രം നിലനിർത്തിക്കൊണ്ട് ഇന്ദ്രിയ വേഗങ്ങളെ ശമിപ്പിച്ച് ആ ശക്തികളെ മുഴുവൻ ആ ഊർജദായക ശക്തികളെ മുഴുവൻ ആത്മമോക്ഷത്തിനായി സ്വാതന്ത്ര്യത്തിനായി കർത്തവ്യ കർമ്മങ്ങളുടെ പൂർണതയ്ക്കായി ഒക്കെ ഉപയോഗിക്കാം എവിടെ നിൽക്കുന്നു അതനുസരിച്ച് നിഷ്കാമ കർമ്മയോഗത്തിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ കർത്തവ്യ കർമ്മത്തിനായി ഈ ഊർജത്തെ മുഴുവൻ ഉപയോഗിക്കും ഒരു ഇന്ദ്രിയം നിയന്ത്രണവിധേയമായി കഴിയുമ്പോൾ ഉത്ഭൂതമാകുന്ന ഊർജം വളരെ കൂടുതലാണ് ഒരു ഇന്ദ്രിയം അതിൻ്റെ വേഗത്തോടുകൂടി തുറന്ന് വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ അനുഭവിക്കുന്നത് സ്വാതന്ത്ര്യമല്ല അസ്വാതന്ത്ര്യമാണ് ആ അസ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ വിഷയങ്ങൾ നമ്മെ ഭുജിക്കുകയാണ് നമ്മൾ വിഷയങ്ങളെ ഭുജിക്കുകയില്ല ഒരു പാത്രം പായസം മുമ്പിൽ കൊണ്ട് തുടക്കത്തിൽ നമുക്ക് പായസത്തോട് ആഗ്രഹം ഉണ്ടാകുന്നു എന്ന ഒരു നിമിഷം കഴിഞ്ഞാൽ പിന്നെ ഈ പായസം നമ്മളുടെ ശരീരത്തിൽ കയറി പ്രവർത്തിക്കുകയാണ് മനസ്സിൽ കയറി പ്രവർത്തിക്കുകയാണ് അല്ലാതെ പായസം നമുക്ക് നിയന്ത്രണാധീനമായി നിൽക്കുകയല്ല ചെയ്യുന്നത് എല്ലാ വിഷയങ്ങളും വിഷയലോകങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വിഷയങ്ങൾ നമ്മെ സ്വതന്ത്രരാക്കുകയാണോ വിഷയങ്ങൾ നമ്മെ അസ്വതന്ത്രരാക്കുകയാണോ വിഷയങ്ങൾ നമ്മെ അനുഭവിക്കുകയാണോ നമ്മൾ വിഷയത്തെ അനുഭവിക്കുകയാണോ എന്നുള്ളതാണ് ചിന്തിക്കണം പൊതുവെ പൊതുവെ പൊതുവെ വിഷയങ്ങൾ നമ്മൾ നമ്മളെ അനുഭവിക്കണം കാരണം നമുക്കാകെ ഈ വിഷയവുമായി ബന്ധപ്പെടുന്നത് രുചിയാണെങ്കിൽ നാവിന് മാത്രമാണ് കാഴ്ചയാണെങ്കിൽ കണ്ണിന് മാത്രമാണ് ഒരു ഇന്ദ്രിയത്തിന്റെ തലത്തിൽ മാത്രം അനുഭവിക്കുന്ന ഈ വസ്തു പിന്നീട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ചിത്തത്തെയും എല്ലാം സമ്പൂർണമായി അപഹരിച്ചു കൊണ്ടുപോകുക അല്ലാതെ നമ്മെ സാന്ത്വനിപ്പിക്കുന്നുമില്ല അത് നല്ലപോലെ അവഗ്രഹിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലാണ് ബോധ്യമാകുന്നത് ഒരു വിഷയം മുമ്പിലെത്തിയാൽ ജിജ്ഞാസുവായ ഒരുവന് അതിൻ്റെ ഉയരത്തിനോ ഇതുമായി എനിക്ക് എന്താണ് ഇത് വാസനാനുബദ്ധമായി വന്ന എന്റെ കർമ്മങ്ങളുടെ പുണ്യപാപങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് അല്ല ഇത് പുതുതായി എന്നെ വിരിക്കാന്നുള്ളതാണ് എൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും പ്രാണനും ബുദ്ധിയും എല്ലാം ഇതുമായി മുമ്പ് രമിച്ചിട്ടുള്ളതിൻ്റെ സ്മരണയ്ക്കായി വീണ്ടും ഇത് എന്നിലേക്ക് വന്നു ചേർന്നതാണ് ഇത് ഞാൻ സ്വീകരിച്ചാൽ സ്വീകരിക്കുന്നതോടെ ഇതിനോടുള്ള എൻ്റെ ബന്ധം തീരുമോ അതിൻ്റെ ഫലവും അതിനുള്ള കർമ്മവും അതിൻ്റെ അനുഭവങ്ങളും അവസാനിക്കുന്നതാണെങ്കിൽ അതിൻ്റെ പ്രാരംഭമാണ് അതിന് ഞാൻ എന്നെ എറിഞ്ഞു കൊടുക്കാൻ തയ്യാറാണ് കാരണം തീരുമാനം ശരിയാണ് ഇതെനിക്കുണ്ടായ ഒരു ആഗ്രഹത്തിന്റെ ഫലമാണ് ഇതിനെ തുടർന്ന് ഇനി എത്ര എത്ര കർമ്മങ്ങൾ തിരിശേഷിപ്പുകളായി എനിക്കുണ്ടാവും എത്ര പാപങ്ങളിലൂടെയും എത്ര പുണ്യങ്ങളിലൂടെയും ഇനിയും ഞാൻ കടന്നു പോകേണ്ടി വരും ജിജ്ഞാസു അങ്ങനെയാണ് അതുകൊണ്ട് അവൻ ആദ്യം വേണ്ട എന്ന് തന്നെയാണ് ഉത്തരം വേണ്ട എന്ന് പുറത്തേക്ക് പറഞ്ഞാൽ അപകടമാണ് പ്രകൃതിയുമില്ല സുഴറ്റുമില്ല അങ്ങനെയാണ് ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളത് നാരായണ ഗുരുദേവൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇത് ചുഴറ്റ് അതുകൊണ്ട് എതിർത്ത് രക്ഷപ്പെടാനാവില്ല അനുകൂലിച്ചാൽ നേരത്തെ ഇങ്ങനെ മടിയിലിരിക്കും പിന്നെ ഒരു രക്ഷയില്ല അറിയിപ്പോവില്ല അവിടെ അറിയുക എന്നുള്ളത് മാത്രമാണ് ഇതാണ് എന്ന് അറിഞ്ഞാൽ അറിവാണ് അതിനുള്ള വഴി അറിവ് മാത്രം അവർ തിരിച്ചറിയണം പ്രാണനുമായുള്ള ബന്ധത്തിൽ ഇവ ഓരോന്നും ബന്ധപ്പെടുമ്പോൾ പ്രാണന്റെ ഓരോ തലങ്ങളിലും ഇതറിയണം ഇന്ദ്രിയങ്ങളുടെ ഓരോ തലങ്ങളിലും ഇതറിയണം ഉണ്ട് വേദന ശബ്ദത്തില് സ്പർശത്തില് രൂപത്തില് രസത്തില് ഗന്ധത്തില് ഒക്കെ ഈ വേഗങ്ങൾ നിലനിൽപ്പുണ്ട് ആ വേഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞ ഇന്ദ്രിയ വേഗം നിയന്ത്രിക്കുവാൻ ആകുന്നത് പ്രത്യാഹാരം കൊണ്ടാണ് ആമ തൻ്റെ അംഗങ്ങളെ എന്ന പോലെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് ഉള്ളിലേക്ക് വലിക്കുക ഉള്ളിലേക്ക് വലിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല വിഷയങ്ങളുടെ സ്ഥാനത്ത് ആ വിഷയങ്ങളിൽ ഓരോന്നിനും സമാനമായ ഈശ്വര വിഷയങ്ങളെ നിർണ്ണയിക്കുക അതാണ് ഇപ്പോൾ തടയാൻ പോകുന്നതിനേക്കാൾ ഇന്ദ്രിയങ്ങളുടെ അനുശീലനത്തിന് ശബ്ദത്തിൽ ജപങ്ങൾ മുമ്പ് ജപിച്ചതുപോലുള്ള നല്ല കീർത്തനങ്ങൾ മുഖാഷ്ടകം ഒക്കെ പോലുള്ള നല്ല കീർത്തനങ്ങൾ അപ്പം അതിലെ ശ്ലോകങ്ങളൊക്കെ ആ അർത്ഥം മനസ്സിൽ ഭാവന ചെയ്തുകൊണ്ട് ജപിക്കുന്ന വേളയിൽ ദൈവദശകമൊക്കെ വായി ജപിക്കുന്ന വേളയിൽ എല്ലാ ഇന്ദ്രിയത്തിനുള്ള ഭാവന ആചാര്യന്മാർ അതിനകത്ത് തന്നിട്ടില്ല അതിനൊരു തടസ്സം ഉണ്ടാവും കാരണം ആദ്യം ഏതെങ്കിലും വേദാന്ത പുസ്തകം കയറി വായിക്കും അത് കഴിഞ്ഞ് ലോകത്തിൽ ഏറ്റവും നല്ലത് അരൂപധ്യാനമാണെന്ന് സങ്കല്പിക്കുക അതാണ് ഉന്നതന്മാർ ചെയ്തിട്ടുള്ളത് എന്ന് വിചാരിക്കും ഞാനും സ്വയം ഉന്നതനാണെന്ന് വാസനകൾ നിൽക്കുമ്പോൾ സങ്കല്പിക്കും അതുകൊണ്ട് ഞാനിപ്പോൾ അരൂപധ്യാനത്തിലാണെന്ന് സ്വയം കയറി എന്ന് വിചാരിക്കും അനുഭൂതി ഇല്ലാതാകാൻ ആധ്യാത്മിക ചിന്തകൾ കുളമാകാൻ വേറൊന്നും വേണ്ട ഇത് മതിയാവും സ്വാമിമാരെല്ലാം നിങ്ങൾ ശ്രമിക്കുമെന്ന് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങളെ തെറ്റായ വഴിക്ക് നയിക്കുന്നുവെന്ന് സംശയം തോന്നിയാൽ സ്വാമി എന്നെ തിരിച്ചു തന്നോളുമെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ പറയട്ടെ അതാണ് നമ്മൾ പലപ്പോഴും പറ്റി എപ്പോഴാണ് ഈ ലോകത്ത് മാംസനിബദ്ധമായി ജനിച്ചത് വിഷയങ്ങളുള്ള ലോകവുമായി ചേർന്ന് ജീവിച്ചത് അവിടെ ഇന്ദ്രിയങ്ങളെ ക്രമമായല്ലാതെ ഒതുക്കാനാവില്ല ഇന്ദ്രിയങ്ങളിലെല്ലാം അതിൻ്റെ കാമമിരിപ്പുണ്ട് അനേക ജന്മങ്ങളുടെ കാമമായിരിക്കണം കാമം സൂക്ഷ്മമാകും തോറും പഠിക്കേണ്ടാവും നിങ്ങൾ ഇതുവരെ പഠിച്ച ഒരു വിദ്യയും മാനവ കാമങ്ങളെ നിയന്ത്രിക്കുവാനോ ശരിയായി ചെയ്യുവാനോ ഒന്നും വേണ്ടിയുള്ളതല്ല ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം സാങ്കേതിക വിദ്യ പഠിക്കുന്നു എന്ന് പറഞ്ഞ് കുറേ ഭാഷയും വ്യാകരണവും കുറേ ഇക്വേഷൻസും പഠിക്കാൻ പോയി എന്നല്ലാതെ നിങ്ങളുടെ നിത്യജീവിതവുമായി ഇവയൊന്നും ബന്ധപ്പെടാറുണ്ടാവില്ല നിത്യജീവിതത്തിനുള്ള സാധനം പഠിച്ചിട്ടല്ല അത് വാസനയിൽ കിടക്കുന്നതാണ് അതിന് കോളേജ് വാസനയാണ് സമയമാകുമ്പോൾ അവൻ എടുത്തങ്ങ് പ്രോബ്ലം അവൻ മരത്തെ കയറാത്തവൻ കയറും നീന്താത്തവൻ നീന്തും വെട്ടാത്തവൻ വെട്ടും തിന്നാത്തവൻ തിന്നും കുടിക്കാത്തവൻ കുടിക്കും ഇതെല്ലാം ചെയ്യും വാസനകൾ ഒരജ്ഞാത കേന്ദ്രത്തിൽ നിന്നാണ് വളർന്നത് കുറച്ച് പ്രായമാവുമ്പോൾ അറിയാം പൂർവജന്മാർജിതങ്ങളായിരിക്കുന്ന അറിവുകൾ കയറി വരുന്നത് പ്രായത്തിനും ഇതിനും അനുസരിച്ച് പെട്ടെന്നാണ് കയറി വരുന്നത് അച്ഛനമ്മമാർ വളരെ കാര്യമായി പഠിക്കാൻ ഫീസ് ബാങ്കിലിട്ട് വളരെ ഗംഭീരമായി സമ്പാദിച്ചു വെച്ച് ഇന്ന രീതിയിൽ പഠിപ്പിച്ച് ഇന്നത് പാസ്സാക്കി ഇന്ന ജോലി വാങ്ങി ഇന്ന കുലത്തിൽപ്പെട്ട ഇന്ന സമ്പത്തുള്ള ഇന്ന പുരുഷനെ കൊണ്ട് തൻ്റെ മകളെ ഇന്ന സ്ത്രീയെ കൊണ്ട് തൻ്റെ മകനെ വിവാഹം എന്ന് വെച്ചാൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നത് പക്ഷെ അച്ഛൻ്റെ അമ്മയുടെ പഠിപ്പിക്കലുകൊണ്ടോ കോളേജ് കൊണ്ടോ അവിടുത്തെ അധ്യാപകരെ കൊണ്ടോ വന്നിരിക്കുന്ന ആധ്യാത്മിക സ്ഥാപനങ്ങളിലെ ക്ലാസ്സുകൾ കൊണ്ട് ഒന്നും നിൽക്കാത്ത വിധത്തിൽ ആയിരം പശുക്കളുടെ ഇടയിൽ നിന്നൊരു പൈക്കുട്ടി അതിൻ്റെ തള്ളയെ കണ്ടുപിടിച്ച് കുടിക്കുന്നത് പോലെ രണ്ടായിരം പടിക്കുട്ടികൾ നടന്നു വരുന്നതിൽ നിന്ന് ഒന്നിനോട് വാസനയാൽ ബന്ധമുണ്ട് എന്ന് തോന്നിയാൽ കാണുകയും ഇഷ്ടപ്പെടുകയും അച്ഛനമ്മമാരെ ഒക്കെ കറക്കി കയ്യിലാക്കിയോ കയ്യിലാക്കാതെയോ അതിൻ്റെ പുറകെ പോവുകയും പറച്ചിലൊക്കെ ഇത് ഗംഭീരമായിട്ടുള്ളൂ സംഭവം ഇങ്ങനെയാണ് ശരിയാണോ ഈ വാസനയാണ് നമ്മളെ ശല്യപ്പെടുത്തുന്നത് പിന്നെ ഒതുക്കിയിടണം അതിനാണ് ഓരോ ഇന്ദ്രിയത്തിന്റെ വാസനയെയും അതിന്റെ ഋണാത്മക ചോദനകളിൽ നിന്ന് ധനാത്മക ചോദനകളിലേക്ക് ഉയർത്തുന്നത് നാരായണ ഗുരുദേവന്റെയോ ചട്ടമ്പി സ്വാമികളുടെയോ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയോ സ്വാമി വിവേകാനന്ദന്റെയോ സമീപകാലമായ ആഗമനം കൊണ്ട് ഒട്ടേറെ ആളുകൾ ഈ സാധനങ്ങളൊന്നും ഇല്ലാതിരുന്ന ആളുകൾ വരെ ആ സാധനങ്ങൾ ചെയ്ത് അവരുടെ കർമ്മങ്ങളെയും അവരുടെ ജീവിത രീതിയെയും അടുക്കുള്ളതാക്കാനും ഉയർത്താനും കഴിയുന്ന വിധത്തിലേക്ക് ഉയരുമ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയ ദർശനങ്ങളെ പിൻപറ്റി പാശ്ചാത്യരായ ഒട്ടേറെ സായിബന്മാർക്കും മദാമമാർക്കും അവരുടെ തലങ്ങളെ നിയന്ത്രിക്കാൻ ഉയർത്തുവാനും കഴിയുമ്പോൾ കാലത്തിന്റെ ഒരു കളി എന്ന നിലയിലെടുത്താൽ സമീപകാലത്ത് ഇന്ത്യയിലെ അത്യുന്നതങ്ങളായ വർണ്ണങ്ങളിൽ ജനിച്ചവരെന്ന് വിശ്വസിക്കപ്പെടുന്നവരുടെ കുലങ്ങളിൽ ആ സാധനങ്ങളെല്ലാം അറ്റുപോവുകയും അവരെല്ലാം തന്നെ വളരെ അധർഭവിച്ച നഗരങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുവാൻ ഇടയായത് താരതമ്യം ചെയ്താണ് ഇന്ദ്രിയങ്ങളെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് സമീപകാലത്തുണ്ടാകുന്ന ഹിംസകൾ മറ്റുള്ളവയുടെ ചരിത്രമെടുത്ത് നിങ്ങൾ പഠിച്ചു നോക്കാം ഇന്ദ്രിയങ്ങളുടെ വേഗങ്ങളാണ് ഹിംസയ്ക്ക് കാരണം സ്ത്രീ പുരുഷ ബന്ധത്തിലെ വൈകല്യങ്ങൾ ഇന്നുണ്ടാകുന്നത് നോക്കിയാണ് ഇത് വേഗങ്ങൾ കൊണ്ടാണ് അതിനെ നിയന്ത്രിക്കുവാനുള്ള ഒരു അറിവ് ആദ്യം ഇന്ദ്രിയങ്ങളെ സംശുദ്ധങ്ങളായ തലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും മീരയെ പോലെ മീരയുടെ ഭക്തിയേക്കാൾ കുറച്ചുകൂടി നല്ലത് ശ്രീകൃഷ്ണ ചൈതന്യന്റെ ആണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞാൽ അവരോട് ദേഷ്യപ്പെടുമോ എന്ന് എനിക്കറിയില്ല മീര ജന്മനാമക്കഥയാണ് മീരയുടെ പ്രകൃതി സ്വതസിദ്ധമാണ് നിഷ്കളങ്കമാണ് ലോകത്തിലെ പണ്ഡിതവരണ്യരെ മുഴുവൻ കൽക്കട്ടയുടെ പെരുമാറിൽ നിഷ്ഠൂരമായി നേരിടുകയും പ്രതിവാദി ഭയങ്കരനായി അറിയപ്പെടുകയും ചെയ്ത ചൈതന്യൻ ഒരു നാൾ ആ ഉയരത്തിൽ നിന്നും ഒരു തോർത്ത് മാത്രമുള്ള തമ്പുരുവേണ്ടി കട്ട കൽക്കട്ട തെരുവിലൂടെ പാടി നടക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകത നമുക്കറിയാം മനസ്സിലാവുന്ന വളരെ ഉയരങ്ങളിൽ നിന്നാണ് ഒരിക്കലും വിശ്വസിക്കാനാവാത്ത മാത്രമാണ് അതുപോലെ ഭക്തിയുടെ ഒരു തലത്തിൽ വൈകാരികമായ ഒരു തലങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ അതിലെ മലിനവാസനയെ മാറ്റിയിട്ട് ശുദ്ധവാസനയിലേക്ക് നല്ല കൂടി ഒരു ഹിംസയെ കാണുക നന്നായി ഒരു ഹിംസയെ കാണുക ഹിരണ്യകശുവിനെ പൂനെ ഹിംസിക്കുന്നതായി കാണുക കംസനെ ഒരു ബാലൻ ഹിംസിക്കുന്നതായി കാണുക അപ്പം നമ്മുടെ മലിനങ്ങളായ വാസനകൾ മുഴുവൻ മിത്തോളജിക്കലായി ഒരു ബിംബമായി ഉയർന്നു നിൽക്കുന്നതിനെയാണ് ഹിംസിക്കുന്നത് വ്യക്തിയേല അരടി അരണി കശു സ്വർണത്തിൽ കിടക്കുന്നതാണ് സ്വർണമത്തയിൽ അരടി സ്വർണമത്തയിൽ കിടക്കുന്നത് നമ്മൾ തന്നെ ആരാണ് നമ്മളെ കൊല്ലുന്നത് നമ്മൾ തന്നെ നരസിംഹൻ രൂപം ധരിച്ച നമ്മളിലെ ഉത്തമമായ ആ ബോധം തന്നെയാണ് ഇതിനെ ഹിംസിക്കുന്നത് അതിന് അത്തരം സ്തുതികളെ വാഴ്ത്തുക അങ്ങനെ ഭക്തി കൊണ്ട് നല്ല ഓരോ ഇന്ദ്രിയത്തെയും കഴുകി ശുദ്ധമാക്കിയത് നയനേന്ദ്രിയത്തെ നല്ല കാഴ്ചകളിലൂടെ തീർത്ഥ സ്ഥാനങ്ങളെ കാണുക ഏതൊക്കെയാണ് തീർത്ഥ സ്ഥാനമെന്ന് നന്നായി അറിഞ്ഞിട്ടേ പോകാവുന്നു ആളുകൾ എവിടെയെങ്കിലും കൂടുതലായി കൂടാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ അവിടുത്തെ അന്തരീക്ഷം മലിനമാവും അവിടുത്തെ ആഹാരം മലിനമാകും അവിടുത്തെ ആളുകളുടെ സംഭാഷണം മലിനമാകും ഇതൊക്കെ സംഭവിക്കും അതുകൊണ്ട് പോകുമ്പോൾ വളരെ സൂക്ഷിക്കുക ഉത്തമന്മാരായ ആചാര്യന്മാരെ തീർത്ഥമെന്നാണ് വിളിക്കുന്നത് അവരെ കാണാൻ പോയാലും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരാളുടെ അടുക്കൽ കുറെ നേരം ഇരിക്കുമ്പോൾ എല്ലാം മറന്നു തീർത്ഥ ഘട്ടങ്ങളാണ് അവരാകെ വിഷമിച്ചിരിക്കുകയാണ് കാരണം അവിടെ ഒരു വസ്തു വാങ്ങിച്ച് വിൽക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ ഒരെണ്ണത്തിന് അഡ്വാൻസ് കൊടുത്തത് ശരിയായിട്ടില്ല അത് മറ്റവൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവൻ നാളെ രാവിലെ എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ അസ്വസ്ഥതയിലിരിക്കുമ്പോൾ കാണാൻ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ കഥ കളിക്കാൻ പോകും മനസ്സിലായില്ല കാലമാണ് അവരുടെ ആരുടെയും തെറ്റുകൊണ്ടല്ല കാലം അതാണ് അതുകൊണ്ട് അവരെ ആരെയും കുറ്റം പറയരുത് കുറ്റം പറഞ്ഞാൽ അത് വേറെ പാപമാണ് കാലം അതാണ് കാലത്തിന് കാലത്തിൻ്റെ നിയോഗവും അത്തരമൊരു കാലത്ത് വളരെ മര്യാദയിൽ വളരെ ശ്രദ്ധിച്ച് ഇന്ദ്രിയങ്ങളെ നേരെയാക്കിയിടുക ഉത്പോഷിപ്പിച്ചിടുക ഉച്ഛോഷണം വരാതിരിക്കുക അർജുനൻ ഭഗവാനോട് പറഞ്ഞത് പോലും അതാണ് യശോകം ഉച്ഛോഷണം ഇന്ദ്രിയാണാം ഇന്ദ്രിയങ്ങൾ ശോഷിച്ചിരിക്കുമ്പോൾ ഒന്നും അനുഭവിക്കാൻ പറ്റും ഇന്ദ്രിയങ്ങളെല്ലാം ഉത്പോഷിതങ്ങളായിരിക്കണം കണ്ണ് ചെവി മൂക്ക് തൊക്ക് ഒക്കെ അവകൊണ്ടൊക്കെയാണ് ഇത് അറിയുന്നത് അവയ്ക്കൊക്കെ അപ്പുറം കൊണ്ടാണ് അറിയുന്നത് അതുകൊണ്ട് അവകൊണ്ടല്ല അറിയുന്നത് എന്ന് ധരിക്കരുത് ഇന്ദ്രിയങ്ങൾ വളരെ സജീവങ്ങളും ഇന്ദ്രിയങ്ങൾ വളരെ സൂക്ഷ്മങ്ങളും ഇന്ദ്രിയ ശക്തികൾ വളരെ ദിവ്യങ്ങളും അതിലെ വാസനകൾ ഉത്പോഷിതങ്ങളും ആകുമ്പോഴാണ് നമുക്ക് ഈ അനുഭൂതികൾ ഓരോന്നും ആ ഇന്ദ്രിയങ്ങളിൽ തന്നെ പ്രകടമായി വരുന്നത് ആ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെയാണ് നാം കാണുന്നത് ഈശ്വരീയങ്ങളായ പലതും അനുഭവിക്കുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിസ്സാരമായിട്ടൊന്നും കളയരുത് ഇന്ദ്രിയങ്ങൾക്കൊക്കെ അതീതമാണ് സത്യം പക്ഷെ ആ സത്യം അറിയുന്നത് ഇന്ദ്രിയങ്ങളോടുകൂടിയ മനസ്സോടുകൂടിയ ശരീരിയായ ജീവൻ തന്നെയാണ് അനുഭവിക്കുന്നത് അത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അനുഭവം ആരനുഭവിച്ചു അവിടെ നല്ല രീതിയിൽ പ്രത്യാഹാരമാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാം അഞ്ചിന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കേണ്ടതാണ് അതെടുത്ത തവണ തെറ്റി വയ്ക്കാം കാരണം ഒരു അടുക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ അഞ്ചും നിയന്ത്രിതമായി കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ആത്മാവാണ് അതിനെ സംയമിപ്പിച്ച് ആത്മസംയമനം ലഭിച്ചാൽ ബുദ്ധി ബുദ്ധിക്കുള്ള വഴി ധാരണയാണ് ബുദ്ധിയാണ് ഇത് മുഴുവൻ ധരിക്കുന്നത് ഏകപ്രാണത അത് ബുദ്ധി കൊണ്ടേ വരൂ ബുദ്ധി ആ അവസ്ഥയിലേക്ക് എത്തിയാൽ അറിയാം നിന്ദാസ്തുതികളില്ലാത്തൊരു ബുദ്ധിയായിരിക്കും സുഖദുഃഖങ്ങളില്ലാത്തൊരു ബുദ്ധിയായിരിക്കും ബുദ്ധിയെയാണ് ശരണം പ്രാപിക്കേണ്ടത് ഭഗവത്ഗീതയെ മറ്റു പറയും ബുദ്ധവും ശരണം അന്വേഷിച്ച കൃപണാഫലഹേതവ ബുദ്ധിയെ ശരണം പ്രാപിക്കാനാണ് അർജുനോട് ഗീതാകാരനായ കൃഷ്ണൻ പറയുന്നത് ഒരു കുസൃതിയുണ്ട് കൃഷ്ണന്റെ ആ വാക്കുകളിൽ എന്നാണ് തോന്നുന്നത് ഒരു കുസൃതി ആ കുസൃതി കൃഷ്ണന്റെ എല്ലാ പണിയിലും ഒരു കുസൃതി നിലനിൽക്കുന്നത് അതുകൊണ്ടായിരിക്കണം കൃഷ്ണനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അതിനകത്തൊരു കുസൃതിയില്ല അതായത് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളോട് കൂടിയ ഇങ്ങനെ ശ്രുതി പറയുന്നു സ്മൃതിയിലും പറയുന്നുണ്ട് ശ്രുതിയാണിത് കൂടുതലായിട്ട് പറയുന്നത് മനസ്സാകുന്ന കരിഞ്ഞ ബുദ്ധിയാകുന്ന സാരഥി ഇങ്ങനെയൊക്കെ പറയുന്ന വായിച്ചിട്ടുണ്ടാവും വഴിയുണ്ട് അപ്പൊ ഈ രഥത്തില് രഥിയായിരിക്കുന്ന ജീവൻ അതില് തേരാളിയായിരിക്കുന്ന തേരാളിയായിരിക്കുന്ന തേരാളിയായിരിക്കുന്ന ബുദ്ധി മഹാഭാരത യുദ്ധക്കളത്തിൽ പേരാളിയായിരിക്കുന്ന കൃഷ്ണൻ കൃഷ്ണൻ അർജുനോട് എന്നെ ശരണം പ്രാപിക്കാൻ നേരിട്ട് പറയാൻ ശ്രുതി പ്രമാണത്തിലുള്ള ബുദ്ധിയെ നീ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ വേദ്യമായി വിവരമുണ്ടെങ്കിൽ എന്നെ ശരണം പ്രാപിച്ചു നേരെ ഒട്ടും പറഞ്ഞു കാരണം എന്തുകൊണ്ടാണ് നേരെ പറയാത്തത് അർജുൻ ഇതുവരെ വിചാരിച്ചിരിക്കുന്നത് ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേ എന്നൊക്കെയാണ് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആ വിചാരത്തിനൊക്കെ ഒരു ചെറിയ മാറ്റം വരണം മാറ്റം വരുമ്പോഴേ എന്തായിരിക്കും പിതാസി ലോകസ്യ ചരാചരസ്യ എന്ന് മാറ്റം വരും അങ്ങനെ മാറ്റം വരുമ്പോൾ ഈ തെരാളി ബുദ്ധി മാത്രമാവും ബുദ്ധിയെ ശരണം പ്രാപിക്കുക ധാരണയിൽ എത്തിക്കഴിഞ്ഞ ബുദ്ധിയെ ശരണം പ്രാപിക്കുക ധാരണ വരുന്നതിന് മുമ്പ് ബുദ്ധി വെറും അടിമയാണ് നമ്മുടെയൊക്കെ ബുദ്ധി ശരിക്കും തേരാളിയൊന്നുമല്ല നമ്മുടെ ബുദ്ധി ഇതുവരെ പഠിച്ച സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ വൈകാരികങ്ങളായ പ്രശ്നങ്ങൾക്ക് സഹായം ചെയ്തുകൊണ്ട് വ്യാഖ്യാനിച്ച് മനസ്സ് പോകുന്ന പുറകെ പോവുകയാണ് മനസ്സിൻ്റെ ഒരു അടിമയാണ് നമ്മുടെ ബുദ്ധി എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഉടനെ ബുദ്ധി എവിടെ നിന്നെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ച് നാലഞ്ച് പ്രമാണമൊക്കെ ചൊല്ലി വളരെ ഭംഗിയായിട്ട് പലരും ഇതിന്നതുകൊണ്ട് സംഭവിച്ചതാണ് പണ്ഡിതന്മാരെ എന്തിനാണ് ആളുകൾ സമീപിക്കുന്നത് നമ്മൾ ചെയ്ത തെറ്റുകളെ ഒക്കെ ന്യായീകരിക്കുക നമ്മളെന്തിനാ കോടതിയിൽ പോകുന്നത് കോടതി നമ്മളെന്തിനാ നല്ലൊരു അഡ്വക്കേറ്റിനെ എന്തിനാണ് പിടിക്കുന്നത് നമ്മൾ ചെയ്ത കാര്യമൊക്കെ കോടതി പറഞ്ഞാൽ വിശ്വസിക്കുമോ വിശ്വസിക്കും കാരണം തെറ്റ് ചെയ്തെങ്കിൽ തെറ്റ് ചെയ്തെന്ന് വിശ്വസിക്കും തെറ്റ് ചെയ്തില്ലെങ്കിൽ തെറ്റ് ചെയ്തില്ല എന്ന് വിശ്വസിക്കും നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് ന്യായങ്ങൾ ഉന്നയിച്ച് നമ്മളെ ആപസന്ധിയിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് കട്ടിക്കൂട്ടിയ വൈകൃതങ്ങളൊക്കെ ശരിയാണെന്ന് സ്ഥാപിക്കുക ഇതാണ് നമ്മുടെ ബുദ്ധിയുടെ ജോലി അമ്മ മകളോട് പറയുമ്പോഴോ മകൾ അമ്മയോട് പറയുമ്പോഴൊക്കെ താൻ ചെയ്യുന്നത് ശരിയാണെന്ന് പറയുന്നത് ആ സാഹചര്യത്തിൽ അന്നത്തെ നിലയിൽ അന്നത്തെ സാമ്പത്തിക തലത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം കൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കാര്യം കൊണ്ട് ആ ലോകനിലയിൽ ഒക്കെ ഞാൻ ചെയ്തത് ശരിയാണ് കേവലമായല്ല ഇതാണ് ബുദ്ധി ഈ ബുദ്ധിയെ അവിടെ നിന്ന് സ്വതന്ത്രമാക്കും ഇന്ന് വരെ അടിമപ്പണി ചെയ്തിട്ടുള്ള ബുദ്ധിയെ സ്വതന്ത്രമാക്കി ധാരണയിലെത്തി അവിടെ നിന്ന് ആ ബുദ്ധിയിൽ ശരണം അങ്ങനെ ഒരു ബുദ്ധിയിൽ നമ്മൾ ശരണം പ്രാപിക്കുമ്പോഴാണ് അനുഭൂതികളൊക്കെ നന്നായി വരുന്നത് നല്ല അനുഭൂതികളും നല്ല ഭാവങ്ങളും വരുന്നത് അപ്പോൾ ശരീരം പ്രാണൻ ഇന്ദ്രിയം മനസ്സ് മനസ്സ് പറഞ്ഞു ഇല്ല പറയാതെ ഇല്ലേ മനസ്സ് പറഞ്ഞില്ല അപ്പൊ മനസ്സിൻ്റെതാണ് ഞാൻ ബുദ്ധി എന്ന് പറഞ്ഞ ധാരണ മനസ്സ് പരമ്പരയെ കൂടുന്നതാണ് മനസ്സ് മാത്രമാണ് പ്രവാഹ നിത്യമായ ശരീരം നിത്യമല്ല പ്രവാഹ ഇന്ദ്രിയങ്ങൾ പ്രവാഹനിത്യമല്ല മനസ്സ് പ്രവാഹനിത്യമാണ് പ്രവാഹനിത്യമായ മനസ്സാണ് നാം ഈ കൊണ്ടുവന്നത് പിതാവിൻ്റെ വഴിയിൽ മാതാവിൻ്റെ വഴിയിൽ ആത്മവഴിയിൽ ആഹാര വഴിയിൽ ഏകത്ര യോജിച്ചു നിൽക്കുന്ന ഒന്ന് മനസ്സാണ് ആഹാരത്തിൻ്റെ സൂക്ഷ്മാംശം മനസ്സാണ് കഴിക്കുന്ന ഏത് ആഹാരവും നോക്കിക്കൊള്ളുക അതിൻ്റെ സൂക്ഷ്മാൽ സൂക്ഷ്മതരമായ അംശം മനസ്സാണ് അച്ഛനിൽ നിന്ന് ബീജം വഴി എത്തിയിട്ടുള്ളത് മനസ്സാണ് ഇതൊരു പാരമ്പര്യത്തിൻ്റെ മനസ്സ് ഒക്കെ നമുക്ക് കൂടെയുണ്ട് മാധുര്യഛായം എന്ന നിലയിൽ മാതാവിൻ്റെ തലത്തിൽ വന്നത് മനസ്സാണ് പൂർവജന്മ ജന്മാന്തരങ്ങളിൽ നിന്ന് നാം കൊണ്ടുവന്നത് ഈ മനസ്സിനെയാണ് അമ്മ ഗർഭകാലത്ത് കഴിക്കുന്ന ആഹാരം വഴി ഉണ്ടായത് മനസ്സാണ് അത് നേരത്തെ ഞാൻ പറഞ്ഞു ആഹാരത്തെ കുറിച്ച് പറഞ്ഞു ഗർഭകാലത്ത് കഴിക്കുന്ന ആഹാരം വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ജനിക്കുന്ന കുഞ്ഞില് പഴയ അമ്മമാർക്ക് അറിയാം കാണുന്നതെല്ലാം തിന്നാൻ സമ്മതിക്കില്ല ഇന്നിപ്പം ഇന്നിപ്പം കണ്ണിൽ കാണുന്നതും കാലിൽ തടയുന്നതും ഒക്കെ തിന്നും അത്തരമൊരു കാലമാണ് ആഹാരത്തിനൊരു നിയന്ത്രണമില്ല പക്ഷെ ഈ ആഹാരമാണ് സൂക്ഷ്മമായ മനസ്സ് എന്നും അറിഞ്ഞാൽ സൂക്ഷിക്കും നാളെ ഈ കുട്ടി എനിക്കെതിരായി നിൽക്കാതിരിക്കണമെങ്കിൽ ഈ കുട്ടി സമാജത്തിന് ഉപദ്രവകരമാകാതിരിക്കണമെങ്കിൽ ഇവന്റെ മനസ്സാണ് ആരോഗ്യത്തിനെല്ലാം ചെയ്തത് അതുകൊണ്ട് മനസ്സ് ഏറ്റവും പ്രധാനമാണ് അവിടെയാണ് ധാരണ ഏറ്റവും പ്രധാനമായിരിക്കുന്നത് മനസ്സ് കഴിഞ്ഞാണ് ബുദ്ധി ധ്യാനം ബുദ്ധിയുടെ ബുദ്ധിയെ സംയമിപ്പിക്കുന്നതിന് മനസ്സിനെ സംയമിപ്പിക്കുന്നതിന് ധാരണ ബുദ്ധിയെ സംയമിപ്പിക്കുന്നതിന് ധ്യാനം തത്ര ഏകധാനത ധ്യാനം അവിടെ മനസ്സ് അല്ലെ ബുദ്ധി വളരെ നല്ല രീതിയിൽ മാറിയിട്ട് ആ ബുദ്ധിയിൽ എല്ലാം സമർപ്പിച്ച് നീങ്ങുമ്പോൾ ബുദ്ധിയും സംയമിക്കും അപ്പൊ ആത്മസംയമനം എന്ന് പറഞ്ഞാൽ ശരീര സംയമനം ഇന്ദ്രിയ സംയമനം പ്രാണസംയമനം മനസ്സംയമനം ബുദ്ധിയുടെ സംയമനം ഇനി ഓരോ കൂടെ ചിന്ത അതാണ് വൃത്തിനിരോധം എന്ന സവിധ സമാധിയുടെയും സഹജ സമാധിയുടെയും കേന്ദ്രം ചിന്ത പാതഞ്ജല യോഗസൂത്രത്തില് ചിത്തവൃത്തി നിരോധമാണ് യോഗം എന്ന് പറയുമ്പോൾ യമം മുതൽ സമാധി വരെ ആനുപാതികമായി സമാധി അനുഭവിക്കുന്നത് കൊണ്ടാണ് യോഗശാസ്ത്രത്തിന് പഠിക്കുന്നവരിൽ നിലനിൽപ്പുണ്ടാകുന്നത് ഒരു പ്രയോജനം കിട്ടുന്നതുകൊണ്ടാണ് ഏത് ആധ്യാത്മിക സാധനയ്ക്ക് മുമ്പ് ആദ്യമായി നമ്മുടെ ശരീരത്തെ അതും സ്ഥൂല ശരീരത്തെ ആത്മാവെന്ന് കണ്ട് അല്ലാതെ അനാത്മാവാണെന്ന് ആദ്യം കാണരുത് അതൊക്കെ അങ്ങ് ഉയർന്നവർ കണ്ടതാണ് അതെടുത്ത് ആദ്യം വായിക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നുകയില്ല അതുകൊണ്ടാണ് ഈ സംശയം പ്രമാണത്തിലും പ്രമേയത്തിലും വരുന്നത് പ്രമാണത്തിലും പ്രമേയത്തിലും ശങ്കയോടുകൂടിയാണ് ഇതെല്ലാം പഠിക്കുന്നത് പ്രമാണ പ്രമേയ ശങ്കകൾ ഭഗവത്ഗീതയിൽ അർജുനനോട് കൃഷ്ണൻ പറയുന്ന ഒരു ശ്ലോകത്തിലുണ്ട് രണ്ടാം അധ്യായം നാൽപ്പത്തി ഏഴിലോ ചോണമെന്നാണ് എൻ്റെ ഓർമ്മ യഥാ സ്ഥാസ്യതി നിശ്ചല സമാധാവചല ബുദ്ധി തഥാ യോഗമവാപ്സ്യസി അതിൻ്റെ ആരംഭം ഞാൻ മറന്നുപോയി dans la camp. The last one told me. श्रुति प्रतिपन्नादि यदा यथा स्थास्यति निश्चला श्रुति प्रतिपन्ननाया ശ്രുതിയുടെ നിർദ്ദേശങ്ങളെ സംശയിക്കുന്ന പ്രമാണത്തിലും പ്രമേയത്തിലും ശങ്കയുള്ളവനായ നിനക്ക് ഈ ശങ്ക വന്നതിന് കാരണം അവസാനത്തത് ആദ്യം പഠിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് ഭഗവാനോട് പറഞ്ഞത് ഞാൻ വനത്തിലേക്ക് പോകണം ഭിക്ഷാന്നം കൊണ്ട് കഴിഞ്ഞോളാം ഭിക്ഷാന്നം സന്യാസിക്ക് പറഞ്ഞിരിക്കുന്ന സന്യാസം സ്വീകരിച്ചേക്കാവുന്നതാണ് നമ്മുടെ രാജ്യത്തുള്ളൊരു പ്രത്യേകത അത് എന്തെങ്കിലും സംഭവിച്ചാലുള്ള ഞാനങ്ങ് സന്യസിക്കുന്നു ഭാര്യയൊക്കെ പേടിപ്പിക്കുന്ന രണ്ട് ക്ലാസ്സിന് വന്നു കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ പറയുന്നത് ഞാൻ ഗുരുകുലത്തിൽ ചേർന്ന് കളയും ഗുരുകുലം അവർക്കും അറിയാമെങ്കിൽ അവർ തീരുമാനിക്കാൻ പോയി അപ്പോ വരട്ടുന്നത് അങ്ങനെയാണ് ഭാരതീയർക്കുള്ളൊരു ഒരു പ്രത്യേകതയാണ് ഇതിന്റെ അവസാനത്ത് ആത്മീയതയും പറയും അതിനൊരു ക്രമിക വികാസം ആ ക്രമിക വികാസം അനുസരിച്ചാണ് ശരീരം ഇന്ദ്രിയങ്ങൾ പ്രാണൻ മനസ്സ് ബുദ്ധി ചിത്തം അത് ചിത്തത്തിലെത്തുമ്പോഴാണ് അതിൻ്റെ അനുഭൂതികൾ ഉണ്ടാകുന്നത് ചിത്തം സംയമിക്കുമ്പോഴാണ് അനുഭൂതികൾ പൂർണ്ണമായി ഉണ്ടാകുന്നത് ഇതിൻ്റെ ഓരോ അംശത്തിലും ആനുപാതിക സമാധി അനുഭവിക്കുന്നുണ്ട് ഒരാഗ്രഹം ശരിയായ രീതിയിൽ നിയന്ത്രിച്ചാൽ എന്തുമാത്രം ഊർജം മിച്ചം വരുന്നു നോക്കാം അയൽവക്കം കാരണം വന്ന് കുറേ ചീത്ത ഒഴിച്ചു ചെന്ന് അവരെയും ചീത്ത ഒഴിച്ചു ഇത് കഴിഞ്ഞ് രണ്ടുപേരും ക്ഷീണിച്ച് കിടക്കുന്നു അവൻ ഒന്ന് വിളിക്കാവുന്നിടത്തോളം ചീത്ത വിളിച്ചു ചിരിച്ചുകൊണ്ടുമില്ല ചീത്തയൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ്റെ കൊച്ച അവിടെ അവർക്ക് ഓടിച്ചെന്ന് അതിനെ എടുത്ത് ആശുപത്രിയിൽ എത്ര ഊർജം നിങ്ങൾക്ക് ഉണ്ട് എന്നൊന്നര ആലോചിച്ചു മരുമകളുടെ വഴക്കുണ്ടാക്കുക അന്ന് കയറി അമ്മ കൊണ്ട് തുടങ്ങിയ വഴക്കാണ് എന്തെങ്കിലും ഒന്ന് വായിന്ന് വീണിട്ട് വേണം വനിതാ കമ്മീഷന് പരാതി കൊടുക്കാൻ ചോദിച്ചാണ് അവിടെ ഇല്ലാതെ കാര്യം കൂടെ രാവിലെ എഴുന്നേറ്റ് അവിടുത്തെ കളിയുടെ സമയത്ത് കുളിക്കാനോ അമ്പലത്തിൽ പോകാനോ കൂടെ പോയി അല്ലെങ്കിൽ ആശ്രമത്തിലൊന്നും തൊഴിൽ നീ അവിടെ നമ്മൾ കഴിച്ചു ഉള്ളവരോടൊക്കെ എതിരായി പറഞ്ഞു അമ്മായിനെ കുറിച്ച് അവരോട് ചോദിച്ചു മരുമകൾ വളരെ നല്ലവളാണ് ശുദ്ധ ഹൃദയാണ് ഇത്രയും നല്ല ഹൃദയം ഒരു കുട്ടിയെ കണ്ടിട്ടില്ല എന്നിട്ട് നിങ്ങളെ പറ്റി അത് അവള് വെറുതെ പറയുന്ന വായി തോന്നുന്ന പറയും വളരെ നിഷ്കളങ്കയാണ് ഇനി അവർക്ക് നുണ പറയാനും ചാൻസ് ഇല്ല ഓ ഞാൻ അവരോട് എന്ന് പറഞ്ഞു നീ ഇങ്ങനെയൊക്കെ ചൂടായിരുന്നു അവർ പറയാണ് നീ വളരെ നല്ലവളാണ് മഹാസൂത്രശാലിയാണ് എന്നേ പറയാൻ പറ്റുള്ളൂ ശരിയാണ് ഞാൻ പറയുന്നത് ഊർജം മുഴുവൻ നിങ്ങളുടെ കൂടെ ഇരിക്കും മറ്റത് നിങ്ങൾ ഇവളത് പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചു ഇവളോട് മറുപടി പറഞ്ഞല്ലോ എന്ന് ഓർത്തും രോഗിയാവും അങ്ങനെ രോഗങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് മറിച്ച് നമ്മളുടെ ഊർജം നമ്മളുടെ കൂടെ ഉണ്ടാവണം വേണ്ടതിന് മാത്രം ആധ്യാത്മിക തലത്തിൽ ഒരു സ്ഥലത്തെത്താൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഏറ്റവും സൂക്ഷിക്കേണ്ടത് മാനവ ഊർജത്തെയാണ് അത് വളരെ കുറച്ച് അഞ്ജലിയുള്ളൂ എട്ടഞ്ജലിയാണ് പ്രധാന ഊർജസ് എട്ടഞ്ജലി വരുന്ന പ്രധാന ഓജസ്സിനെ ഒരു തലത്തിലും പോകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ആത്മസംയമനത്തിൻ്റെ ആദിപാഠം ഏത് വാർദ്ധക്യത്തിലും ആ ഓജസ് അത്യന്തം പാസുരമായി അതുകൊണ്ട് ഓജസ് ഉണ്ടാകാനായി മാത്രമാണ് ശ്രമിക്കേണ്ടത് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് പെരുമാറ്റ വിശേഷങ്ങളെ കൊണ്ട് അംഗചലനങ്ങളെ കൊണ്ട് ഒക്കെ നഷ്ടപ്പെടുന്ന ഓജസ്സിനെ മുഴുവൻ തന്നിലേക്കാക്കി തിരിച്ചു ആ ഓജസ്സിനെ ക്രമമായി ഓരോ സ്ഥാനങ്ങളിൽ നിർത്തി അവിടെ നിന്ന് അനുഭവിക്കേണ്ട സൗരവും സോമവും ആഗ്നേയങ്ങളുമായിരിക്കുന്ന അനുഭൂതി വിശേഷങ്ങളെ മുഴുവൻ അനുഭവിച്ചു ആത്മലോകങ്ങളിലേക്ക് സമയമായി സമയമായി കൃത്യമായിട്ട് കൃത്യമായിട്ട് സ്വാമി അടുത്ത ഒരു അവസരം അങ്ങനെ ക്രമമായി പോകണം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കുറച്ചേ ഉണ്ടെങ്കിൽ അതൊക്കെ ഗുരുദേവന്റെ അനുഗ്രഹമാക്കരുത് വലത്തേറ്റും അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞതായി എപ്പോഴെങ്കിലും തോന്നിയാൽ എൻ്റെ സ്വന്തമാണെന്ന് അതിനുള്ള ശകലമൊക്കെ എനിക്ക് വെക്കുക നല്ല ദിവസം പൂർവാചാര്യന്മാരുടെ അവരുടെ പാതകമരങ്ങളിലായിരിക്കട്ടെ നിങ്ങളുടെ ഭക്തിയും വിശ്വാസവും തേടലും എല്ലാം വിശ്വസിച്ചുകൊണ്ട് ഞാൻ ദിവസം വരും ഓം തത്സത്തെന്ന വേദപുരുളനവരതം പ്രചോദിക്കുന്ന ദിവ്യ സ്വാന്ത ശ്രീകൂണ്ട് പാദാനുസൃത സുജനതതിക്കാത്മബോധം വളർത്തി ശാന്താത്മാവ് സദാ സ്മൃതിയോതിരസം ദൈവം സദ്ഗുരുനാരായണ സ്വാമി കൃപാദപത്മം തൊഴുന്ന ഹരി ഓം ഹരി ഓം പൂർണ്ണമത പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ ഓം ശാന്തി ശാന്തി ശാന്തി ഇനി എല്ലാവർക്കും പോയി കഞ്ഞി കുടിക്കാൻ അവിടെ കഞ്ഞി തയ്യാറായിട്ടുണ്ട് അടുത്ത പരിപാടി സാർക്ക് പറയാനുണ്ടോ എടുത്തോ പറഞ്ഞു ഇതിൽ പറഞ്ഞോ ഇതിൽ പറഞ്ഞു